ലോകത്തിലെ മഹാത്ഭുതങ്ങളിൽ അത്യുജ്വലമെന്ന് നിസ്തർക്കം പറയുവാൻ സാധിക്കുന്ന അനുഭവ സമ്പത്തുക്കളുടെ കഥയാണ് ഭാരതീയ അടിസ്ഥാന ശിലകളിൽ ഒരു രാഷ്ട്രത്തിൻ്റെ കഥ പറയുന്ന മഹാഭാരതം ഒരു രാഷ്ട്രത്തിൻ്റെ പേരും ഇതിഹാസത്തിൻ്റെ പേരും ഒന്നു തന്നെയാണ് അതും മഹാഭാരതത്തിൻ്റെതാണ് വ്യാസോച്ഛിഷ്ടം ജഗത് സർവം വ്യാസൻ പറഞ്ഞതല്ലാതായിട്ട് ഈ ലോകത്തിൽ ഒന്നുമില്ല എന്ന് പറയുന്ന അത്യുജ്വലമായ ഏതാണ്ട് ആറായിരം വർഷങ്ങൾക്കപ്പുറം രചിച്ചിരിക്കാൻ സാധ്യതയുള്ള രണ്ടായിരത്തിൽ പരം അധ്യായങ്ങളുള്ള ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തോളം ശ്ലോകങ്ങളുള്ള മഹാഭാരത ഗ്രന്ഥം ഒരു രാഷ്ട്രത്തിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലം തരുന്നു എന്ന് മാത്രമല്ല നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോഗ്രഫിയിലെ സീനിയർ ശാസ്ത്രജ്ഞനായ ഡോക്ടർ എസ് ആർ റാവു ദ്വാരകയിലും നടത്തിയിരിക്കുന്ന പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അംഗീകൃതമായ ശ്രീകൃഷ്ണന്റെ ജനനം ബി സി മൂവായിരത്തി ഒരുന്നൂറ്റി അൻപതുകളിൽ നടന്നിരിക്കാൻ സാധ്യതയുള്ള കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ വിവരണവും യാഥാർത്ഥ്യവും ചരിത്ര പശ്ചാത്തലമാണെന്ന് ഒരു യുദ്ധത്തിൻ്റെ വിവരണം ധർമ്മശാസ്ത്രത്തിൽ വിവരിച്ചിരിക്കുന്നത് പോലെ രാമായണത്തിൽ അവതാരമൂർത്തിയായ ശ്രീരാമൻ്റെ കഥ രചിച്ച ഭാരതീയർ സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ രാഷ്ട്രഭരണത്തിൻ്റെ ധർമ്മനീതിയുടെ ആശ്രമധർമ്മങ്ങളുടെ ക്ഷത്രിയധർമ്മത്തിൻ്റെ രാജധർമ്മത്തിൻ്റെ കുടുംബധർമ്മത്തിൻ്റെ സഹോദരധർമ്മത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും വിവരിക്കുന്ന മഹാഭാരതം വ്യാസനിലൂടെ എഴുതിച്ചു കഴിഞ്ഞപ്പോൾ പതിനെട്ട് മഹാപർവങ്ങളിലൂടെ ആദിപർവം സഭാപർവം വനപർവം വിരാടപർവം ഉദ്യോഗപർവം ഭീഷ്മപർവം ദ്രോണപർവം കർണപർവം ശല്ലപർവം സൗപ്തികപർവം സ്ത്രീപർവം ശാന്തിപർവം അനുശാസനാപർവം അശ്വമേധപർവം ആശ്രമ പർവം വാസികാപർവം പർവം മഹാപ്രസ്ഥാന പർവം സ്വർഗാരോഹണ പർവം എന്നീ പതിനെട്ട് പർവങ്ങളിലൂടെ ശബരിമലയിലെ പതിനെട്ട് പടികൾ പോലെ ജീവിതത്തിന്റെ അനുഭവ സമ്പത്തുക്കളുടെ ശാസ്ത്രത്തിന്റെ മാനേജ്മെന്റ് തത്വങ്ങളുടെ ധർമ്മനീതിയുടെ പതിനെട്ട് പടവുകളും വിവരിച്ചതിന് ശേഷം എന്തായിരുന്നു ഭാരതം എന്തായിരിക്കണം ഭാരതം എന്ന് വിവരിക്കുന്നതാണ് മഹാഭാരതം നായാട്ടിന് പോയ പരീക്ഷിത് രാജാവിനെ സംഭവിച്ച ഒരപരാധം ശമീക മഹർഷിയുടെ കഴുത്തിൽ സർപ്പത്തെ ഇട്ടതിനു ശേഷം ആ മഹർഷിയുടെ പുത്രൻ്റെ ശാപം ഏറ്റുവാങ്ങി സർപ്പദംശനമേറ്റു മരിക്കുമെന്ന ആ കഥയെക്കുറിച്ച് വിവരിച്ച് ജനമേജയൻ സർവസർപ്പങ്ങളെയും യാഗത്തിന് ആവാഹിച്ച് നടത്തുന്ന ആ കഥ ശകുന്തളയുടെയും യയാതിയുടെയും ഭീഷ്മരുടെയും ധൃതരാഷ്ട്രരുടെയും പാണ്ഡുവിൻ്റെയും വിദുരാദികളുടെയും ജനനകഥകൾ പാണ്ഡവരുടെയും കൗരവരുടെയും പരസ്പര കലഹങ്ങൾ ആ കല കലഹത്തെക്കുറിച്ച് ധൃതരാഷ്ട്രരുടെ വിലാപം ഗുരുജനങ്ങൾ രാഷ്ട്രത്തെ സ്റ്റേബിളായിട്ട് നിലനിർത്താൻ വേണ്ടി നടത്തുന്ന എല്ലാ ശ്രവ ശ്രമങ്ങളും വിദുരരുടെ ഉപദേശം ഈ കഥകളെല്ലാം ഒന്നാം ഭാഗത്തിൽ വിവരിക്കുന്നു കൂടാതെ ഭീമൻ ഹിഡുംബനെ വധിക്കുന്നതും ഗഡോൽഗജനെ വധിക്കുന്നതും ഭഗനെ വധിക്കുന്നതും പാഞ്ചാലദേശത്തെ വശിഷ്ഠ ദർശനം നടത്തുന്നതും ദ്രൗപതിയെ വിവാഹം നടത്തുന്നതുമായ കഥ ശ്രീകൃഷ്ണനെ കാണുകയും അവരുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്ന കഥ അർജുനന്റെ സുഭദ്രാഹരണം അർജുനൻ പിതാവിൽ നിന്ന് ഗാന്ധീവം സ്വീകരിക്കുന്നതും വരെ ആദ്യ ഭാഗത്തിൽ വിവരിച്ച് രണ്ടാമത്തെ ഭാഗത്തിൽ സഭാപർവം എന്ന ഭാഗത്തിൽ അസുരശില്പിയായ മയൻ നിർമ്മിച്ച പാണ്ഡവ സഭയെക്കുറിച്ച് വിവരിച്ച് ആ സഭയിൽ രാജസൂയ യാഗത്തിനായി പാണ്ഡവരെ ക്ഷണിക്കുകയും നാല് ദിക്കിലേക്കുമുള്ള ജൈത്രയാത്രയും ദിഗ്വിജയവും കഴിഞ്ഞ് യാഗാവസാനത്തിൽ പാണ്ഡവർ ശ്രീകൃഷ്ണനെ പൂജിക്കുകയും ആ സന്നിധിയിൽ വെച്ച് കൗരവ ശ്രേഷ്ഠനായ ദുര്യോധനന് സംഭവിക്കുന്ന അബദ്ധം കണ്ട് ചിരിച്ച പാഞ്ചാലിയെ ഒരു പാഠം പഠിപ്പിക്കുവാൻ വേണ്ടി മസിൽ പവർ കൊണ്ട് കീഴടക്കാൻ പാണ്ഡവരെ സാധ്യമല്ല എന്നറിഞ്ഞ് ചൂതുകളിയിൽ വിളിച്ച് കള്ളച്ചൂതുകളിലൂടെ തോൽപ്പിച്ച് അവരെ വനവാസത്തിനയക്കുന്ന ആ ഭാഗവും പാഞ്ചാലി ശപഥമെടുക്കുന്നതും പന്ത്രണ്ട് വർഷം പാണ്ഡവർക്ക് വനവാസമനുഷ്ഠിക്കേണ്ടി വരുന്നതും സഭാപർവത്തിൽ വിവരിക്കുന്നു മുന്നൂറ്റി പതിനഞ്ച് അധ്യായങ്ങളുള്ള ഇരുപത്തിരണ്ട് ഉപപർവങ്ങളുള്ള വനപർവത്തിൽ അനേകം മഹർഷിമാരെ കണ്ട് അനേകം ധർമ്മോപദേശങ്ങൾ സ്വീകരിച്ച് തപസ്സുകൾ ചെയ്ത് പുണ്യതീർത്ഥങ്ങൾ സന്ദരി സന്ദർശിച്ച് ക്ഷേത്ര ദർശനങ്ങൾ നടത്തി രാമായണത്തിലേതുപോലെ തന്നെ അഖണ്ഡ ഭാരതം എന്ന സങ്കല്പത്തെ സാർത്ഥകമാക്കിക്കൊണ്ട് ദക്ഷിണ ഭാരതത്തിലേക്ക് പാലക്കാട് നിന്ന് ആരംഭിക്കുന്ന ഭാരതപ്പുഴ നീളാനദി എന്നറിയപ്പെട്ടത് ധർമ്മപുത്രാദികളുടെ പാദസ്പർശം ഏറ്റതിനു ശേഷമാണ് ഭാരതപ്പുഴയായത് അങ്ങനെ കേരളം വരെ വന്ന പാണ്ഡവര് ഇവിടെ നിന്ന് അനുഭവ സമ്പത്തുക്കൾ നേടി ഓരോ മഹർഷിമാരുടെയും അടുത്തു നിന്ന് ഉപദേശം സ്വീകരിച്ച് അവസാനം അജ്ഞാതവാസത്തിനു വേണ്ടി വിരാട രാജസന്നിധിയിൽ പ്രവേശിക്കുന്നു ഒരു രാഷ്ട്രത്തിൽ ജനിച്ച് രാജ്യാധികാരം അവകാശപ്പെട്ടവർ അനുഭവിക്കേണ്ടി വരുന്ന പതിമൂന്ന് വർഷത്തെ ദീർഘമായ ദുഷ്കരമായ വേദനകൾ നിറഞ്ഞ അനുഭവങ്ങൾ അവതാരമൂർത്തിയായ ശ്രീരാമൻ അവിടെ അനുഭവിച്ചപ്പോൾ ഇവിടെ രാജാക്കന്മാരുടെ രണ്ടാം തലമുറ രാജ്യാധികാരത്തിനു വേണ്ടി നിൽക്കുന്ന വേളയിൽ അനുഭവിക്കേണ്ടി വന്ന ആ കഥ വിരാടപർവത്തിൽ അജ്ഞാതവാസത്തിൽ ഒരു വർഷം കഴിയേണ്ടി വരുന്ന ദുർഗതിയുടെ വിവരണത്തോടെ അവസാനിക്കുകയാണ് വിരാടപർവത്തിൽ സ്വന്തം രൂപവും സ്വന്തം നാമവും സ്വന്തം രീതികളും പോലും വിവരിക്കാനോ അനുഭവിക്കാനോ പറ്റാത്ത വിധത്തിൽ ഏറ്റവും നിഷ്ഠൂരമായ നീചമായ കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കേണ്ടി വന്ന ദഹനക്കാരനായും കുതിരയെ പരിപാലിക്കുന്നവനായും രാജ്യത്തിലെ രാജാവിനെ ഉപദേശിക്കുന്നവനായും തമാശ പറഞ്ഞ് രസിപ്പിക്കുന്നവനായും ജീവിക്കേണ്ടി വന്ന ആ കഥ വിരാടപർവത്തിലൂടെ വിവരിക്കുമ്പോൾ അനുഭവത്തിന് അവസാന ഭാഗം കഴിയുന്നു വീണ്ടും സാമദാന വേദദണ്ഡം എന്ന് പറഞ്ഞ് പാണ്ഡവര് ഒരു കാരണവശാലും കൗരവരുമായി ആവശ്യമില്ലാതെ യുദ്ധം ചെയ്യേണ്ടി വരരുത് എന്ന ധർമ്മനീതി സാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ധാർമ്മിക ബന്ധാവിൻ്റെ ചുക്കാൻ പിടിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ ദൂതിന് പോവുകയും പാണ്ഡവർക്ക് അർഹതയുള്ളത് തിരിച്ചു കൊടുക്കണമെന്ന് കൗരവരോട് ഉപദേശിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ അവതാരമൂർത്തിയായ ശ്രീകൃഷ്ണനെ മനുഷ്യാംശം മാത്രം നിറഞ്ഞ ശ്രീകൃഷ്ണനെ പിടിച്ചു കെട്ടുവാൻ ദുര്യോധനൻ ആജ്ഞാപിക്കുകയും ഒരു രാഷ്ട്രത്തിൻ്റെ മുഴുവനും നാശമാണ് സംഭവിക്കാൻ പോകുന്നതെന്നറിയുന്ന ഗാന്ധാരിയും മറ്റുള്ളവരും ഭീഷ്മരും വിതുരരും ദ്രോണാചാര്യരും വിലപിക്കുകയും ചെയ്യുന്ന ഭാഗം അത്യുജ്വലമായ വിവരണത്തിലൂടെ വ്യാസമഹർഷി നൽകുന്നുണ്ട് അവസാനം നടക്കുന്ന മഹാഭാരത യുദ്ധം ഇരുപക്ഷ സൈന്യങ്ങളും കുരുക്ഷേത്രത്തിൽ പ്രവേശിച്ച് പരസ്പരം വീരവാദം മുഴക്കുകയും അവിടെ വെച്ച് ശ്രീകൃഷ്ണൻ്റെ സഹോദരൻ ബലഭദ്രൻ ഞാൻ ഇതൊന്നും ദർശിക്കുവാനുണ്ടാവുകയില്ലെന്ന് പറഞ്ഞ് തീർത്ഥയാത്ര ചെയ്യുകയും ചെയ്യുന്ന വേള യുദ്ധം ചെയ്താലും അർഹിച്ചത് മേടിക്കണമെന്ന് വാശി എന്ന് ഉപദേശിക്കുന്ന ഈശ്വര ചൈതന്യം ഒരു ഭാഗത്തും തെറ്റുകൾ കണ്ടു നിൽക്കാൻ സാധ്യമല്ലെന്ന് പറഞ്ഞ് തീർത്ഥയാത്രയ്ക്ക് പോകുന്ന ഈശ്വര ചൈതന്യം മറുവ മറുവശത്തും നമുക്ക് കാണുവാൻ സാധിക്കും കൂടാതെ ധാർമ്മിക ബോധമുള്ള ഈശ്വര ചൈതന്യമുള്ള ധർമ്മത്തിൻ്റെ പ്രതിരൂപമായ അനുഭവസമ്പത്തിൻ്റെ പ്രതിരൂപമായ ശ്രീകൃഷ്ണൻ്റെ മുമ്പിൽ തലകുനിച്ച് മണിക്കൂറുകളോളം നമ്രശിരസ്കനായി നിൽക്കുവാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ഭീഷ്മാചാര്യർക്ക് പോലും ധർമ്മത്തിൻ്റെ പക്ഷത്ത് നിൽക്കാൻ സാധിക്കാതെ അധർമ്മത്തിൻ്റെ പക്ഷത്ത് രാഷ്ട്രത്തിൻ്റെ പക്ഷത്താണ് നിൽക്കുന്നത് എന്ന് സ്വയം ബോധ്യപ്പെടുത്താനുള്ള വിഷമതയോടുകൂടി കൗരവസേനയുടെ സേനാധിപത്യം സ്വീകരിച്ച് ഭീഷ്മപർവത്തിലൂടെ പാണ്ഡവരുടെ നേരെ നടത്തുന്ന യുദ്ധത്തിൻ്റെ വിവരണം ക്രൂഷ്യൽ ആൻഡ് ക്രിട്ടിക്കൽ ജംഗ്ചറിൽ ഈശ്വര ചൈതന്യം നൽകേണ്ട philosophical scientific social spiritual anthropological and cultural ഉപദേശം നൽകുന്ന ശ്രീകൃഷ്ണൻ്റെ ഭഗവത്ഗീത എന്ന എഴുന്നൂറോളം ശ്ലോകങ്ങളും ഈ ഭീഷ്മപർവത്തിൽ വിവരിച്ചതിന് ശേഷം പ്രപഞ്ച ചൈതന്യം എന്ന സെൽഫ് അവയർ യൂണിവേഴ്സും കോൺഷ്യസ്നസ് ആൻഡ് സെൽഫ് അവയർനെസ് എന്ന് വിവരിക്കുന്ന വിശ്വരൂപവും വിവരിച്ചതിന് ശേഷമാണ് ദൃഷ്ടിഗോചരമാക്കിയതിനു ശേഷമാണ് ഭീഷ്മപർവത്തിലെ യുദ്ധം ആരംഭിക്കുന്നത് അത്യുജ്വലമായ ഭയാനകമായ യുദ്ധത്തിൽ നേരിട്ട് ഭീഷ്മപിതാമഹനെ കൊല്ലാൻ സാധ്യമല്ല വധിക്കാൻ സാധ്യമല്ലെന്നറിഞ്ഞുകൊണ്ട് തന്നെ യുദ്ധത്തിൽ നീതിയും ന്യായവും അനുശാസിക്കേണ്ട രാഷ്ട്രത്തെ രക്ഷിച്ചാൽ മതി എന്ന ആ ധർമ്മനീതി സാരത്തെ അവലംബിച്ചുകൊണ്ട് മാതൃദേവോ ഭവ പിതൃദേവോ ഭവ എന്നുള്ളതിൽ പിതാമഹനായ ദ്രോ ഭീഷ്മപിതാമഹനെ വധിക്കാൻ വേണ്ടി അത് രാഷ്ട്രത്തെ രക്ഷിക്കാനാണ് അധർമ്മത്തെ നശിപ്പിക്കാനാണ് എന്ന വ്യാഖ്യാനത്തോടുകൂടി ഭീഷ്മരെ ശിഖണ്ഡിയെ മുമ്പിൽ നിർത്തി വധിക്കേണ്ടി വന്ന ആ കഥയും വിവരിച്ച് ആചാര്യദേവോഭവ എന്ന് പാണ്ഡവരുടെ ആചാര്യനായ ദ്രോണാചാര്യരെ ശത്രുവിൻ്റെ സേനാനായകനായി മാത്രം കണ്ടുകൊണ്ട് ധർമാധി യുദ്ധാശ്രേയോന്യ ക്ഷത്രിയസ്യ നവിദ്യതേ എന്ന ശ്രീകൃഷ്ണൻ്റെ വരിയിലൂടെ ക്ഷത്രിയന് സ്വന്തം രാഷ്ട്രത്തെ ധർമ്മത്തിൻ്റെ രൂപത്തിൽ രക്ഷിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് മറ്റൊരു കർത്തവ്യവുമില്ല എന്ന ഉപദേശം സ്വീകരിച്ചുകൊണ്ട് ദ്രോണാചാര്യരെ അടിച്ചു തെറിപ്പിക്കുന്ന നുണ പറഞ്ഞിട്ടാണെങ്കിൽ പോലും അശ്വത്ഥാമാഹത പുത്രനായ അശ്വത്ഥാമായ അമാവ് എന്ന പേരിന് പകരം ആനയായ അശ്വത്ഥാമാവ് എന്ന് ഒരിക്കലും നുണ പറയാത്ത അസത്യം പറയാത്ത ധർമ്മപുത്രരെ കൊണ്ട് പറയിപ്പിച്ച് പകുതി തെറ്റ് വരുത്തിയതിനു ശേഷം ദ്രോണാചാര്യരെ സൈക്കോളജിക്കലി നിർവീര്യനാക്കി തളർന്നു വീണാളെ അടിച്ചു തെറിപ്പിച്ച് രാഷ്ട്രത്തെ രക്ഷിക്കാനുള്ള ധർമ്മശാസ്ത്രത്തിൻ്റെ ഉപദേശം താത്വിക നിലവാരത്തിലുള്ള ആചാര്യദേവോ ഭവ എന്നുള്ളതിൽ നിന്ന് പ്രായോഗിക നിലവാരത്തിലുള്ള രാഷ്ട്ര സംരക്ഷണം ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ദ്രോണപർവത്തിൽ അത്യുജ്വലമായി പോരാടിയ ദ്രോണാചാര്യരെ അവസാനിപ്പിക്കുന്നതോടുകൂടി കർണൻ എന്ന സാരഥിയുടെ പുത്രൻ സഹോദരൻ അജ്ഞാതനായ സഹോദരനെ യുദ്ധത്തിൽ സ്വന്തം തേര് ചെളിയിൽ പൂണ്ടുപോയപ്പോൾ അതുപോലെ തന്നെ കയ്യിൽ ആയുധമില്ലാത്തപ്പോൾ യുദ്ധക്ഷേത്രത്തിൽ നിന്ന് തിരിഞ്ഞോടുന്നു ഓടുമ്പോൾ മുൻപിൽ ഒരു സ്ത്രീയെ നിർത്തി യുദ്ധം ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ആക്രമിക്കരുത് എന്ന ധർമ്മനീതി സാരത്തെ മാറ്റി പ്രായോഗിക നിലവാരത്തിൽ ഒരു സ്ത്രീയെ അവഹേളിക്കുവാൻ കൂട്ടുനിന്ന കർണനെ രാഷ്ട്രദ്രോഹികളുടെ കൂട്ടത്തിൽ നിന്ന കർണനെ അതുപോലെ തന്നെ പന്ത്രണ്ട് വയസ്സായ ശിശുവായിരുന്ന അഭിമന്യുവിനെ പത്മവ്യൂഹത്തിൽ നിന്ന് പുറത്തു വരാതെ അതിശ്രേഷ്ഠന്മാര് നീചമായി വധിച്ചതിൻ്റെ ധർമ്മശാസ്ത്രത്തിനെതിരായുള്ള കർമ്മത്തിൻ്റെ ന്യായം മുമ്പിൽ വെച്ചുകൊണ്ട് വധിച്ച ആ കർണനെ സ്വന്തം രഥത്തിൻ്റെ ചക്രം ചെളിയിൽ പോയ സമയത്തൊന്നും ചെയ്യരുത് എന്ന ധർമ്മശാസ്ത്രത്തിന് താത്വിക നിലവാരത്തിൽ നിന്ന് മാറ്റി നിർത്തി പ്രായോഗിക നിലവാരത്തിൽ അടിച്ചു നിർമ്മിക്കാൻ പറഞ്ഞ ശ്രീകൃഷ്ണന്റെ ഉപദേശം സ്വീകരിച്ച് അത്യുജ്വലമായ മഹാഭാരതത്തിൻ്റെ കർണപർവം അവസാനിപ്പിച്ച് അവസാനത്തിൽ സ്വന്തം സഹോദരനോടാണ് യുദ്ധം ചെയ്തത് എന്ന ബോധം വരുമ്പോൾ മനസ്സിലുണ്ടാകുന്ന വിചാര വിചാരങ്ങളെ കൂടി വ്യാസൻ ഈ ഒന്നേകാൽ ലക്ഷത്തോളം വരുന്ന ശ്ലോകത്തിൽ ഒരിടത്ത് പോലും പറയാതിരുന്നിട്ടില്ല അനവധി സ്ഥലത്ത് കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അറുപത്തിയഞ്ച് അധ്യായങ്ങളിലൂടെ ശല്യര് സേനാ നേതൃത്വം സ്വീകരിച്ചതിന് ശേഷം അതോ ഭീഷ്മ അതോ ദ്രോണേ അതേ ശല്യേ വിശാരതേ എന്നെല്ലാം പറയുന്ന ഭീഷ്മർ മരിച്ചു ദ്രോണാചാര്യർ മരിച്ചു കർണൻ മരിച്ചു ഇവരെല്ലാം മരിച്ചാലും ആശാബലവതീരാജൻ ശല്യോ രക്ഷതി പാണ്ഡവാൻ മനുഷ്യന്റെ ആഗ്രഹമാണ് ഏറ്റവും വലുത് ഇവരെല്ലാം പരാജയപ്പെട്ട സ്ഥലത്ത് ചിലപ്പോൾ ശല്യര് ജയിച്ചു എന്ന് വരാം എന്ന് മനുഷ്യന്റെ ആഗ്രഹത്തെ ദുര്യോധനന്റെ വരിയിലൂടെ വിവരിച്ച വ്യാസൻ ശല്യർ എന്ന ലെസ് പവർഫുൾ ആയിട്ടുള്ള യോദ്ധാവിൻ്റെ നേതൃത്വത്തിലുള്ള യുദ്ധത്തെ വിവരിച്ച് ഓരോ സൈന്യവും പലായനം ചെയ്യുന്നതും പരാജയപ്പെടുന്നതും പലരും മരിച്ചു വീഴുന്നതും വിവരിച്ചതിന് ശേഷം ശല്യപർവം അവസാനിപ്പിച്ച് പതിനെട്ട് അധ്യായങ്ങളിലൂടെ രാത്രിയിൽ ഉറങ്ങിക്കിടന്ന പാണ്ഡവരെ അശ്വത്ഥാമാവിൻ്റെ നേതൃത്വത്തിൽ ആക്രമിക്കുന്ന ആ സംഭവവും വിവരിച്ച് പാണ്ഡവരിൽ ചിലർ വധിക്കപ്പെടുകയും അതുപോലെ തന്നെ ഭീമനും അശ്വത്ഥാമാവും വീണ്ടും യുദ്ധം ചെയ്യുകയും ചെയ്യുന്ന സൗപ്തിക സുപ്തിക അഥവാ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പോലും ധർമ്മനീതിയെ അവഹേളിച്ചത് ഈ ഭാരതയുദ്ധത്തിൽ സംഭവിക്കുന്നുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് കേവലം പതിനെട്ട് അധ്യായങ്ങളുള്ള സൗത്തിക പർവത്തെ വ്യത്യസ്തമായ പർവമായി വിവരിച്ചത് കാരണം അധർമ്മം എവിടെയെങ്കിലും നടന്നിട്ടുണ്ടെന്ന് പറയുവാൻ വേണ്ടി ആരെങ്കിലും മുമ്പോട്ട് വരികയാണെങ്കിൽ ദുര്യോധനാദികളും അധർമ്മത്തിൻ്റെ മൂർത്തിമത് ഭാവങ്ങളായിരുന്നു ഉറങ്ങിക്കിടന്നവരെ സൂര്യാസ്തമയത്തിനു ശേഷം യുദ്ധം പാടില്ല എന്ന് വിവരിക്കുന്ന ധർമ്മശാസ്ത്രത്തിൽ സൂര്യാസ്തമയത്തിനു ശേഷം യുദ്ധം നടത്തുകയാണെങ്കിലും രണ്ട് സൈന്യത്തിലെയും അധിപന്മാർ ഒരുമിച്ചിരുന്ന് കയ്യൊപ്പിട്ടതിന് ശേഷം മാത്രമേ അസ്തമയാനന്തര യുദ്ധം പാടുള്ളൂ എന്ന നിയമാവധിയെ ലംഘിച്ച് ഉറങ്ങിക്കിടന്നവരെ ആയുധം ഉപയോഗിച്ച് വധിക്കുന്ന ആ അവസ്ഥയും അത് മുൻകൂട്ടി കാണുവാൻ ജ്ഞാനദൃഷ്ടിയോ ദൂരദൃഷ്ടിയോ ഉള്ള ശ്രീകൃഷ്ണൻ ഇവരോട് മാറിക്കിടക്കാൻ പാണ്ഡവരോട് മാറിക്കിടക്കാൻ ഉപദേശിച്ചതുമെല്ലാം മഹാഭാരതത്തിലെ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പ്രായോഗിക നിലവാരത്തിലുള്ള പ്രയോഗത്തിൻ്റെ വിവരണത്തെ നൽകുന്നു സ്ത്രീ പർവത്തിലൂടെ ഗാന്ധാരിയുടെ വിലാപവും ധൃതരാഷ്ട്രരുടെ വിലാപവും തന്ന് ധൃതരാഷ്ട്രർ ഭീമനെ ആലിംഗനം ചെയ്ത് അവസാനിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പിതാവിൻ്റെ ദുഃഖകരമായ മാനസികാവസ്ഥയെ വിവരിക്കുന്നു ശാന്തിപർവത്തിലൂടെ മുന്നൂറ്റി അറുപത്തിയാറ് അധ്യായങ്ങൾ വാനപ്രസ്ഥത്തിന് ഒരുങ്ങുന്ന ധർമ്മപുത്രരെ യഥാർത്ഥത്തിൽ ഇത്രയും പേരെ വധിച്ചതിന് ശേഷം താൻ ചെയ്തത് ഹീനഭാപമാണെന്ന് ബോധ്യം വന്ന ധർമ്മപുത്രര് ഒരു കാരണവശാലും തനിക്ക് രാജ്യം വേണ്ട അർജുനൻ പറഞ്ഞില്ലേ നകാംക്ഷേ വിജയം കൃഷ്ണ നജരാജ്യം സുഖാനിജ കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർ ജീവിതേനവ ഒന്നും വേണ്ടെന്ന് അർജുനൻ കുരുക്ഷേത്രത്തിൽ വെച്ച് പറഞ്ഞപ്പോൾ ധർമ്മപുത്രര് യുദ്ധം കഴിഞ്ഞതിനു ശേഷം ചോരക്കളത്തിൽ നിന്നുകൊണ്ട് തലയറ്റ ശരീരത്തിൽ നിന്നുകൊണ്ട് ശരീര അറ്റ തലയെ ദർശിച്ചുകൊണ്ട് ബന്ധുക്കളും മിത്രങ്ങളും അവസാനിച്ചല്ലോ എന്ന് കണ്ടുകൊണ്ട് വിലപിച്ച് താൻ വാനപ്രസ്ഥത്തിന് പോവുകയാണെന്നും തനിക്കൊന്നും ആവശ്യമില്ലെന്നും പറയുമ്പോൾ ശ്രീകൃഷ്ണൻ ക്ഷത്രിയന്റെ ധർമ്മമനുസരിച്ച് ഇത്രയും പേരെ വധിച്ചതിൻ്റെ പാപം നിനക്ക് ഏൽക്കാതിരിക്കണമെങ്കിൽ രാജ്യഭാരം ഏൽക്കണം ഇന്നുവരെ നീ ചെയ്തത് രാഷ്ട്രസംരക്ഷണമായിരുന്നു കാർഗിലിൽ അനവധി പാക് സൈനികരെ വധിച്ച സൈനികർക്ക് ഭാരതീയ സൈനികർക്ക് പരമവീരചക്രം കൊടുത്ത് ആദരിക്കുന്നത് പോലെ അതേ സമയത്ത് രാഷ്ട്രത്തിനകത്ത് റോഡരികിൽ ആരെങ്കിലും കുത്തിക്കൊന്നാൽ അവന് വധശിക്ഷ നൽകുന്നത് പോലെ കൊന്നത് രണ്ടും മനുഷ്യരെയാണെങ്കിലും ഉദ്ദേശലക്ഷ്യം ഒന്ന് രാഷ്ട്രസംരക്ഷണവും മറ്റൊന്ന് നീചപ്രവർത്തിയുമാണ് എന്ന് വ്യാഖ്യാനിക്കുവാൻ മനുഷ്യന് മാത്രം സാധിക്കുന്ന വേളയിൽ നീ ഇത്രയും ചെയ്തത് ഹസ്തിനപുരത്തെയും ഇന്ദ്രപ്രസ്ഥത്തെയും രക്ഷിക്കാനാണ് ദുർഭരണത്തിൽ നിന്നും ദുർമതിയിൽ നിന്നും രക്ഷിക്കാനായതുകൊണ്ട് ഒരു കാരണവശാലും വാനപ്രസ്ഥത്തിന് പോയാൽ ഈ പാപം നിനക്ക് കഴുകിക്കളയാൻ സാധ്യമല്ല എന്ന് ശ്രീകൃഷ്ണൻ ഉപദേശിച്ച് അവിടെ വെച്ച് രാജ്യാധികാരം ഏറ്റെടുത്ത് കുറേ കാലം രാജ്യം ഭരിച്ച് കലിയുഗം അടുത്തു വരുന്ന ബി സി മൂവായിരത്തി ഒരുന്നൂറ്റി രണ്ട് ഫെബ്രുവരി പതിനേഴാം തീയതി അർദ്ധരാത്രിക്ക് മുൻപ് അവർ വാനപ്രസ്ഥത്തിന് പോകുന്നു ഈ അവസരത്തിലാണ് ഒരു പക്ഷേ രാജ്യഭാരം നടത്തുന്ന അവസരത്തിൽ വാനപ്രസ്ഥത്തിന് പോകുന്നതിന് മുൻപ് ലോക നന്മയ്ക്കായിട്ട് ധർമ്മപുത്രര് ഭീഷ്മരുടെ അടുത്ത് ചെന്ന് സർവമായ ധർമ്മശാസ്ത്രങ്ങളുടെയും പ്രായോഗിക തലത്തിലുള്ള വിവരണങ്ങൾ ചോദിക്കുന്നു ഇവിടെയാണ് ഭീഷ്മോപദേശം അൾട്രാ മോഡേൺ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉദ്യമം സാഹസം ധൈര്യം ബുദ്ധി ശക്തി പരാക്രമവും ഷടേതേ എത്ര വർത്തന്തേ ദൈവം തത്ര പ്രകാശയേതെന്ന് ഭീഷ്മർ പറഞ്ഞ വരികൾ നൂറ്റി അറുപത്തിയെട്ട് അധ്യായങ്ങളിലൂടെ അനുശാസനാ പർവത്തിലൂടെ വർണ്ണധർമ്മവും കർമ്മഫലവും പാപങ്ങളും ഗൃഹകർമ്മങ്ങളും ദാനമഹത്വവും യജ്ഞമഹത്വവും ഉപാസനാവിധികളും ഭക്ഷ്യ അഭക്ഷ്യ വസ്തുക്കളും ധർമ്മതത്വങ്ങളും പുത്രധർമ്മവും നീതിസാരവും ആശ്രമധർമ്മവും പുരോഹിതധർമ്മവും ഭരണരീതികളും ധർമ്മയുദ്ധവും സൈന്യസന്നാഹവും ദണ്ഡനീതിയും ജീവാത്മ പരമാത്മബന്ധവും ഋഷിവര്യന്മാരുടെ മഹത്വവും യോഗചര്യയുടെ മഹത്വവും യുഗധർമ്മവും ബ്രഹ്മപ്രളയവും വിവരിച്ച് ഭീഷ്മരുടെ അനുഭവ സമ്പത്തുക്കൾ മുഴുവനും ധർമ്മപുത്രാദികൾക്ക് കൊടുത്ത് ഭീഷ്മര് സ്വച്ഛന്തമായ മൃത്യു വരിക്കുന്ന ആ വിവരണവും നമുക്ക് കാണാം വാനപ്രസ്ഥത്തിന് പോകുന്നതിന് മുൻപ് ചക്രവർത്തി പദം ലഭിക്കുന്നതിന് വേണ്ടി അശ്വമേധയാഗം നടത്തി ശ്രീകൃഷ്ണൻ അത് ഭംഗിയായി നടത്തിക്കൊടുത്ത് അദ്ദേഹം തിരിച്ച് ദ്വാരകയിലേക്ക് പോവുകയും ദ്വാരകയിൽ വസിച്ച് കുറേ കാലം രാജ്യഭരണം അവിടെ നടത്തുകയും ധർമ്മപുത്രാദികൾ ഹസ്തിനപുരത്ത് രാജ്യം ശ്രേഷ്ഠമായ രീതിയിൽ ഭരിച്ചതിന് ശേഷം ധൃതരാഷ്ട്രാദികൾ വനവാസത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ച് അവർക്ക് അപ്രകാരം നടത്താൻ അനുവാദവും അവരുടെ സംരക്ഷണവും വാഗ്ദാനം ചെയ്ത് ആശ്രമവാസിക പർവം അവസാനിപ്പിച്ചതിന് ശേഷം യദുവംശത്തിൻ്റെ മൗസല മൗസലപർവത്തിലൂടെയുള്ള നാശം വിവരിച്ച് ബലരാമൻ വാനപ്രസ്ഥത്തിന് പോയി ദ്വാരകയിൽ അവശേഷിക്കുന്നവരുമായി അർജുനൻ ശ്രീകൃഷ്ണൻ്റെ ദേഹത്യാഗത്തിന് ശേഷം ഹസ്തിനപുരത്തിലേക്ക് തിരിച്ചു വന്ന് കുറേ കാലവും കൂടി ഹസ്തിനപുരത്ത് പാണ്ഡവാദികൾ ജീവിച്ചതിന് ശേഷം മഹാപ്രസ്ഥാനമായി മൂന്ന് അധ്യായങ്ങളിലൂടെ പാണ്ഡവര് ഓരോരുത്തരായി അവനവൻ്റെ കാലത്തിനു ശേഷം സമയം വന്നപ്പോൾ അഞ്ചു പേരും പ്ലസ് പാഞ്ചാലിയും സ്വർഗാരോഹണത്തിന് പോയ കഥയും മഹാപ്രസ്ഥാനിക പർവത്തിൽ വിവരിക്കുന്നു സ്വർഗാരോഹണത്തിലെ അഞ്ച് അധ്യായങ്ങളിലൂടെ ദുര്യോധനാദികൾ സ്വർഗവാസം നടത്തുന്നത് സ്വർഗത്തിൽ വെച്ച് പാണ്ഡവർ കാണുകയും അവർ അല്പസമയത്തേക്കെങ്കിലും പാണ്ഡവർ മായാനരകം അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്നു ആ മായാനരകം പാണ്ഡവർ അനുഭവിക്കേണ്ടി വന്നത് എന്തിനാണ് എന്ന ധർമ്മപുത്രരുടെ ചോദ്യത്തിന് തെറ്റുകൾ ചെയ്യാത്ത മനുഷ്യരില്ല ധർമ്മത്തിൻ്റെ അവതാരമൂർത്തിയായിട്ട് പോലും ധർമ്മപുത്രർ തെറ്റ് ചെയ്തിട്ടുണ്ട് അശ്വത്ഥാമാവ് മരിച്ചു എന്ന നുണ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കർണൻ രഥം താഴ്ന്നപ്പോൾ അദ്ദേഹത്തിന് വധിച്ചിട്ടുണ്ട് ശിഖണ്ഡിയെ മുമ്പിൽ നിർത്തി ഭീഷ്മരെ വധിച്ചിട്ടുണ്ട് മറ്റുള്ളവരും തെറ്റുകൾ ചെയ്തിട്ടുണ്ട് മനസ്സിനകത്ത് അസൂയ ഉള്ളവരായിരുന്നു അല്പം നെഗറ്റീവ് ക്വാളിറ്റീസ് ഉള്ളവരായിരുന്നു ഈ നെഗറ്റീവ് ക്വാളിറ്റീസിൻ്റെ റിവാർഡ് എന്ന് പറയുന്നത് പണിഷ്മെൻ്റ് തന്നെയാണ് ആ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് ഭാരതീയ ചിന്താധാര പ്രകാരം നരകവാസമാണ് ഈശ്വരൻ്റെ ശാപം കൊണ്ടല്ല ഭാരതത്തിൽ ആർക്കും നരകം അനുഭവിക്കേണ്ടി വന്നത് ഒരു ഈശ്വരനും ഒരു ത്രിമൂർത്തികളും ഒരു ഈശ്വരപുത്രന്മാരും ആരെയും ശപിച്ചിട്ടില്ല ശപിക്കുന്നത് മുഴുവനും മനുഷ്യരാണ് ഈശ്വരന്മാര് ഈശ്വരാവതാരങ്ങൾക്ക് അനുഗ്രഹിക്കാൻ മാത്രമേ നിയോഗമുള്ളൂ അതുകൊണ്ട് ഏത് പുരാണവും വായിച്ചു നോക്കുക ഏത് ഇതിഹാസവും വായിച്ചു നോക്കുക ഭാരതത്തിൽ ഒരു ഈശ്വരനും ഒരു ഈശ്വരാവതാരവും സാങ്കല്പിക നിലവാരത്തിലുള്ള ഈശ്വരമൂർത്തിയും പോലും ആരെയും ശപിച്ചിട്ടില്ല ആ ശാപം നൽകാനുള്ള ഉത്തരവാദിത്വം അവർ മനുഷ്യർക്ക് തന്നെ വിട്ടുകൊടുത്തിരിക്കുകയായിരുന്നു ദുർവാസാവിനും വിശ്വാമിത്രനുമെല്ലാം സാധാരണ മനുഷ്യരിൽ നിന്ന് ഋഷിവര്യന്മാരുടെ നിലവാരത്തിലേക്ക് ഉയർന്നവർ മാത്രമേ ശപിച്ചിട്ടുള്ളൂ ശ്രീകൃഷ്ണൻ്റെ ആ തെറ്റുകളുടെ ഫലമാണ് നിങ്ങൾ അനുഭവിച്ച മായാനരകമെന്ന് യമധർമ്മരാജാവിൻ്റെ വിവരണവും കേട്ട് പാണ്ഡവര് സ്വർഗത്തിൽ വസിക്കുന്നതായിട്ട് കഥയുടെ അവസാനത്തിൽ വിവരിക്കുന്നു മഹാഭാരതം ധർമ്മശാസ്ത്രത്തിൻ്റെ പ്രാക്ടിക്കൽ ആസ്പെക്റ്റ് വിവരിക്കുന്നു വേദങ്ങളുടെയും യജ്ഞത്തിൻ്റെയും മഹത്വം വിവരിക്കുന്നു ഋഗ്വേദവും യജുർവേദവും സാമവേദവും അഥർവവേദവും അവയുടെ ബ്രാഹ്മണങ്ങളും കർമ്മമണ്ഡലങ്ങളും അവിടെവിടെയായി വിവരിക്കുന്നു ദുഃഖം സഹിക്കാൻ പറ്റാത്ത അവസരത്തിൽ പാണ്ഡവർക്ക് ലഭിക്കുന്ന ആ ഉപദേശങ്ങൾ ഇന്നത്തെ ലോകത്തിലും പ്രസക്തമാണ് കമ്പാരറ്റീവ് കൗൺസലിംഗ് എന്ന് പറയുമ്പോൾ ദുഃഖം എനിക്ക് മാത്രമല്ല നമുക്കെല്ലാവർക്കുമുണ്ട് ഏറ്റവും ഉന്നതനായവനും ഏറ്റവും താഴ്ന്നവനുമുണ്ട് എന്ന ഫിലോസഫിക്കൽ അപ്രോച്ച് വിവരിക്കുന്ന ഉപനിഷത്തുക്കളുടെ സന്ദേശം ഭഗവത്ഗീത രൂപത്തിൽ നൽകിയിരിക്കുന്നത് മഹാഭാരതത്തിലാണ് മനുഷ്യനായ വസിഷ്ഠൻ ഈശ്വരാവതാരമായ ശ്രീരാമനെ മുപ്പത്തിരണ്ടായിരം വരികളിലൂടെ ശ്ലോകങ്ങളിലൂടെ ഉപദേശിച്ചുത്തേജിപ്പിക്കുന്ന യോഗവാസിഷ്ടം ഇതിഹാസമായ രാമായണത്തിൻ്റെ ഭാഗമാണെങ്കിൽ വെറും എഴുന്നൂറോളം ശ്ലോകത്തിലൂടെ മനുഷ്യനായ അർജുനനെ ഈശ്വരാവതാരമായ ശ്രീകൃഷ്ണൻ ഉപദേശിച്ച് പ്രപഞ്ചസ്വരൂപം കാണിച്ച് ഇതിതേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതമം മയാ വിമൃശ്യേതദശേഷേണ യഥായിച്ചസി തഥാ കുരു നിന്റെ യുക്തം മാതിരി ചെയ്യാൻ ഉപദേശിച്ച ആ ഭഗവത്ഗീതയുടെ സന്ദേശം തന്നെയാണ് മഹാഭാരതം എന്ന അത്യുജ്വലമായ ഇതിഹാസത്തിലും പക്ഷികളുടെയും മൃഗങ്ങളുടെയും മറ്റെല്ലാ ജീവജാലങ്ങളുടെയും കഥകളിലൂടെയും അനുഭവ സമ്പത്തുക്കളിലൂടെയും ഋഷിവര്യന്മാരുടെ ചൈതന്യത്തിലൂടെയും ഈശ്വരാവതാരങ്ങളുടെ കഥയിലൂടെയും വിവരിക്കുന്നു മഹാഭാരതത്തിനകത്ത് തന്നെ രാമായണം വരുന്നുണ്ട് ഇപ്രകാരം വരാൻ കാരണം കമ്പാരറ്റീവ് കൗൺസലിംഗ് എന്ന സിദ്ധാന്തമാണ് വ്യാസൻ ഉപയോഗിച്ചിരുന്നത് പാഞ്ചാലിയെ കിർമീരൻ എന്ന രാക്ഷസൻ കട്ടുകൊണ്ടുപോയി അത്രേ കഥയുടെ ഭാഗമായിട്ട് ധർമ്മപുത്രാദികൾക്ക് ദുഃഖം നമുക്കെല്ലാം ഉണ്ടാകുന്ന ദുഃഖം പോലെ ഞാൻ സത്യം പറയുന്ന ആളാണ് ഈശ്വരോപാസന നടത്തുന്ന ആളാണ് ധർമ്മിഷ്ഠനാണ് ധർമ്മത്തെ ഒരു കാരണവശാലും വ്യതിചലിക്കാതെ ജീവിക്കുന്ന വ്യക്തിയാണ് പിന്നീടും ധർമ്മപുത്രാദികളായ ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ഭാര്യയ്ക്ക് ഇപ്രകാരം ഒരു അനുഭവമുണ്ടായത് എന്ന് പറഞ്ഞ് കരയുന്ന ധർമ്മപുത്രരെ കണ്ട് വ്യാസാദി ഋഷിവര്യന്മാർ പറഞ്ഞു നിങ്ങൾ പഞ്ചപാണ്ഡവര് സാധാരണ മനുഷ്യരാണ് ഈശ്വരന് പോലും ഇത് സംഭവിച്ചിട്ടുണ്ട് ഈശ്വരന്റെ പത്നിയെ അവതാരത്തിന്റെ പത്നിയെ രാക്ഷസന്മാർ കട്ടുകൊണ്ടുപോയിട്ടുണ്ട് അപ്പോഴാണ് ധർമ്മപുത്രർ മനസ്സിലാവുന്നത് ആരുടെ പത്നിയെ ആരെങ്ങനെ കട്ടുകൊണ്ടുപോയി അവിടെയാണ് ശ്രീരാമ പത്നിയായ സീതയെ രാവണൻ കട്ടുകൊണ്ടുപോയ കഥ പറഞ്ഞ് മനുഷ്യരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വ്യാസൻ രാമായണ കഥ മുഴുവനും മഹാഭാരതത്തിനകത്ത് പറയുന്നത് എന്തിനാണ് കമ്പാരറ്റീവ് കൗൺസിലിംഗ് ദുഃഖം എല്ലാവർക്കും ഉണ്ടെന്നും എൻ്റെ ദുഃഖം മഹത്തരമല്ലെന്നും അത്യുജ്വലമായ ദുഃഖം അനുഭവിക്കുന്ന അതികഠോരമായ ദുഃഖം അനുഭവിക്കുന്നവർ അപ്പുറത്തുണ്ടെന്നും അറിയുമ്പോഴാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാഠിന്യം കുറയുന്നത് അനുഭവത്തിൽ നിന്ന് കുറയാൻ സാധ്യമല്ല അനുഭവത്തെക്കുറിച്ച് കേൾക്കുമ്പോഴാണ് അനുഭവത്തിൻ്റെ കാഠിന്യം കുറയുന്നത് എന്ന് മഹാഭാരതത്തിൽ വിവരിക്കുന്നു പ്രകാരം ഭാരതീയ ചിന്താധാരയുടെ വേദങ്ങൾ മുതൽക്ക് ഇതിഹാസങ്ങൾ വരെയുള്ള സമഗ്രമായ വിജ്ഞാനത്തിൻ്റെ ഉപരിപ്ലവമായ സംഗ്രഹരൂപത്തിലുള്ള ഈ പ്രഭാഷണ പരമ്പര ഇവിടെ അവസാനിക്കുന്നു Indian institute of scientific heritage ഭാരതീയ പൈതൃകത്തിലുള്ള എല്ലാ ശാസ്ത്രീയ തത്വങ്ങളെയും ചരിത്രപരവും മാനവശാസ്ത്രപരവും സാമൂഹ്യശാസ്ത്രപരമായ വസ്തുതകളെ അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരത്തിൻ്റെയും ചട്ടക്കൂട്ടിൽ നിന്ന് മാറ്റി ആത്മീയതയുടെ അതിപ്രസരമില്ലാതെ എന്നാൽ ആത്മീയതയും ആധുനിക ശാസ്ത്രം അംഗീകരിക്കുന്ന പന്ഥാവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവയ്ക്ക് ആധുനിക ശാസ്ത്രത്തിൻ്റെ പിൻബലം എത്രയുണ്ടെന്ന് വിവരിച്ചുകൊണ്ട് പഠനവും അതുപോലെ തന്നെ അറിയുകയും അറിയിക്കുകയും ചെയ്യുന്ന പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന യജ്ഞത്തിലൂടെയുള്ള പ്രയാണമാണ് ആയിരം ദിവസങ്ങൾ കൊണ്ട് മൂന്ന് കോടി ജനതയിലേക്ക് ഭാരതീയ സന്ദേശത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ എത്തിക്കുവാനുള്ള മഹായജ്ഞത്തിൽ ഇവിടെ വന്നിരിക്കുന്ന ഈ പ്രഭാഷണം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു വേദങ്ങൾ മുതൽക്ക് ഇതിഹാസങ്ങൾ വരെയുള്ള ഭാരതീയ വിചാരധാരയുടെ പതിനാല് ദിവസം നീണ്ടുനിന്ന യജ്ഞം ഇവിടെ അവസാനിക്കുകയാണ് ഇവയെല്ലാം തന്നെ പ്രഭാഷണ രൂപത്തിൽ കാസറ്റുകളായി ലോകമെമ്പാടും പ്രചരിക്കുവാൻ വേണ്ടിയുള്ള കർമ്മമണ്ഡലത്തിലാണ് Indian institute of scientific heritage മുഴുകിയിരിക്കുന്നത് ഭാരതീയ ചിന്താധാരയിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അറിയുവാനും അവയെ ദൂരീകരിക്കുവാനും സദാചാരങ്ങളും നന്മയുടെ ചിന്തകളും ആധുനിക ശാസ്ത്രത്തിന് തുല്യമായ ഭൗതികശാസ്ത്രവും ഗണിതശാസ്ത്രവും ജ്യോതിശാസ്ത്രവും സാമൂഹ്യശാസ്ത്രവും ജനങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു അനുഗ്രഹിക്കുക സഹകരിക്കുക വിനീത പ്രണാമം